മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും താരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് നഹസോനെ ജനിപ്പിച്ചു നഹസോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ രാഹബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് റൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസ്തയെ ജനിപ്പിച്ചു ആസ്പ യോശാഫാത്തിനെ ജനിപ്പിച്ചു യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു യോരാം ഊസിയാവ് ജനിപ്പിച്ചു ഊസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു യോഥാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഇസ്കിയാവ് ജനിപ്പിച്ചു ഇസ്കിയാവ് മനശയെ ജനിപ്പിച്ചു മനശ് ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോശിയാവ് ജനിപ്പിച്ചു യോശിയാവ് യഹോന്യാവെ അവന്റെ സഹോദരന്മാരെ ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഹോന്യാവ് ശേത്തിയേലിനെ ജനിപ്പിച്ചു ശേത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസറെ ജനിപ്പിച്ചു എലിയാസർ മത്താനെ ജനിപ്പിച്ചു മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവിദ് വരെ പതിനാലും ദാവിദ് മുതൽ ബാവൽ പ്രവാസത്തോളം പതിനാലും ബാവൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു എന്നാൽ ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസേഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസേഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു